അറിവിൻ്റെ വൃക്ഷത്തെക്കുറിച്ചും മോക്ഷത്തെക്കുറിച്ചും ബ്രഹ്മചൈതന്യത്തിൻ്റെ പരമമായ അവസ്ഥയെക്കുറിച്ചും ജീവാത്മ ചൈതന്യത്തെക്കുറിച്ചും ശ്രീകൃഷ്ണൻ അർജുനന് വിവരിച്ചു കൊടുക്കുകയാണ് ഭഗവത്ഗീതയിലെ ഇത്രയും അധികം അവ്യക്തമായ ഒരു ശ്ലോകം മറ്റൊന്നുണ്ട് എന്ന് തോന്നുന്നില്ല അത്രയും അവ്യക്തമായ ഒരു ശ്ലോകമാണ് ആദ്യത്തേത് അതിനെ തുടർന്നുള്ള മൂന്ന് ശ്ലോകങ്ങൾ ഒരു പ്രത്യേക രീതിയിൽ വ്യാഖ്യാനിച്ചാൽ മാത്രമേ വിവരിച്ചാൽ മാത്രമേ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ വിവരണത്തിൻ്റെ അർത്ഥം ഇവിടെ വ്യക്തമാവുകയുള്ളൂ ആ വിവരണത്തിലേക്ക് കടക്കുകയാണ് ഊർധ്വമൂലമധശാഖം അശ്വത്ഥം പ്രാഹുരവ്യയം എല്ലാ വൃക്ഷങ്ങൾക്കും ചുവട്ടില് വേരും മുകളില് ശാഖകളുമാണ് ഇവിടെ ശ്രീകൃഷ്ണൻ വിവരിക്കുന്ന അവ്യയമായ വ്യക്തമല്ലാത്ത നാശഹീനമായ അശ്വത്ഥം പ്രാഹു അവ്യയം നോൺ ഡിസ്ട്രക്റ്റബിൾ ആയിട്ടുള്ള അശ്വത്ഥം എന്ന് പറയപ്പെടുന്ന വൃക്ഷത്തിന് ഊർധ്വമൂലം മുകളിലാണ് വേര് അധശാഖം ചുവട്ടിലാണ് ശാഖകള് ചന്ദാംസി യശ്യപർണാനി ഏതൊന്നിൻ്റെ ഇലകളാണോ വേദാംഗമായ ഛന്ദസ്സുകളും യഹ തം വേദ സവേദവിത് ഏതൊന്നാണോ അറിവിൻ്റെ ചൈതന്യമായി വർത്തിക്കുന്നത് അതറിയുന്നവനാണ് യഥാർത്ഥത്തിൽ അറിവുള്ളവൻ അതായത് ഒരു ഉജ്ജ്വലമായ വൃക്ഷം മുകളിലേക്ക് വേര് ചുവട്ടില് ശാഖകള് അതിലെ ഛന്തസ്സുകള് ഇലകളായി വർത്തിക്കുന്ന ഒരു വേദം അറിവ് എന്തുകൊണ്ട് മുകളിൽ വേര് വന്നു പ്രപഞ്ച ചൈതന്യത്തിൽ നിന്ന് പോഷകാംശങ്ങളെ ചൈതന്യത്തെ വലിച്ചെടുക്കുവാൻ സാധിക്കുക ചുവട്ടിൽ എന്തുകൊണ്ട് ശാഖകൾ വന്നു ഭൂമി മുഴുവനും ആ അറിവ് പടർത്തുവാൻ സാധിക്കുക എന്തുകൊണ്ട് ഇലകൾ ഛന്തസ്സുകളായി ഛന്തസ്സുകളാകാൻ കാരണം നിയമാവലികളിലൂടെ അറിവിനെ ഭാഷാരൂപത്തിൽ പടർത്തുവാൻ സാധിക്കുന്ന അറിവ് എന്ന വൃക്ഷം മാത്രം അശ്വത്ഥത്തെ പോലെ നിറച്ചുമിലകളുള്ള ഓസോൺ ഉൽപ്പാദിപ്പിച്ച് വായുവിനെ ശുദ്ധീകരിക്കുന്ന അശ്വത്ഥത്തെ പോലെ എവിടെ കാറ്റില്ലെങ്കിലും നിരന്തരമായിട്ട് ഇലകൾ ചലിച്ചുകൊണ്ടിരിക്കുന്ന ആ അശ്വത്ഥ വൃക്ഷത്തെ ശ്രീകൃഷ്ണൻ അറിവിൻ്റെ മൂർത്തിമത് ഭാവമായിട്ട് വൃക്ഷത്തെ തിരിച്ചിട്ട് നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് ഇവിടെ ചെയ്തത് അധശ്ച ഊർധ്വം പ്രസൃത സ്തസ്യശാഖ ഈ അശ്വത്ഥ വൃക്ഷത്തിൻ്റെ ശാഖകൾ ചുവട്ടിലാണെന്ന് അറിയിച്ചു ആ ശാഖകൾ ചുവട്ടില് ജ്ഞാനത്തിൻ്റെ പ്രവാഹം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു കൂടാതെ ശാഖകൾ മുകളിലേക്കും വളരുന്നുണ്ട് ആ ശാഖകൾ ഗുണപ്രവൃത്ത ചുറ്റുപാടുകളുടെ ഗുണദോഷങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ഗുണങ്ങളുടെ സ്വാധീനത്താൽ വളരുന്നവയാണ് ആ ശാഖകളിലാകട്ടെ വിഷയപ്രവാള സെൻസറി ഓർഗൻസിനെ സ്വാധീനിക്കുന്ന വിധത്തിലുള്ള മുകുളങ്ങളുണ്ട് ബഡ്സ് ഉണ്ട് അതായത് ഈ അറിവ് സെൻസറി ഓർഗൻസിലൂടെ നമ്മളിലേക്ക് എത്തുന്നു നമ്മളിൽ നിന്ന് പുറത്തേക്കും പോകുന്നു ഈ ശാഖകൾ ചുവട്ടിലുള്ള ഭൂമിയിൽ പടർന്ന് വികസിക്കുന്നത് പോലെ ചുവട്ടിൽ നിന്ന് ശാഖകൾ മുകളിലേക്കും പോകുന്നു കൂടാതെ അധശ്ച മൂലാനി അനുസന്തധാനി മുകളിൽ വികസിച്ചിരിക്കുന്ന വേരുകളിൽ നിന്ന് ചുവട്ടിലേക്ക് വരുന്ന വേരുകൾ കൂടാതെ മുകളിലേക്ക് പോകുന്ന ശാഖകളിൽ നിന്ന് അശ്വത്ഥവൃക്ഷത്തിന് മാത്രം പ്രത്യേകതയുള്ള ശാഖകളിൽ നിന്ന് വരുന്ന വേരുകൾ ചുവട്ടിലേക്ക് വരുന്നത് ഈ രണ്ടു തരത്തിലുള്ള വേരുകള് അധഷ്ടമൂലാനി ചുവട്ടിലേക്ക് വരുന്ന വേരുകള് കർമാനുബന്ധീനി മനുഷ്യലോകെ അത്യുജ്വലമായ ഒരു വാക്കാണത് ഈ വേരുകള് കർമ്മവുമായി ബന്ധിപ്പിക്കുന്നതാണ് ആ ശാഖകൾ താങ്ങി നിർത്തുന്നത് പോലെ ആ ശാഖകൾക്ക് പോഷകാംശങ്ങൾ എത്തിക്കുന്ന കർമ്മം പോലെ ഈ വേരുകള് മുകളിലുള്ള വേരുകളിൽ നിന്ന് ചുവട്ടിലേക്ക് വരുന്ന വേരുകള് മുകളിലേക്ക് പോകുന്ന അശ്വത്ഥ വൃക്ഷശാഖകളിൽ നിന്ന് ചുവട്ടിലേക്ക് വരുന്ന വേരുകള് ആ വേരുകള് മർത്യലോകെ മനുഷ്യലോകത്തിലുള്ള നിരന്തരമായ കർമ്മങ്ങൾ അതുമായി ബന്ധപ്പെടുത്തുന്നു ഈ അശ്വത്ഥ വൃക്ഷത്തെ ആ അറിവിന്റെ അശ്വത്ഥ വൃക്ഷത്തെ കർമ്മവുമായി ബന്ധപ്പെടുത്തുന്ന വേരുകളാണ് ഇവയുമാ ഇവയ്ക്ക് ഇവയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്രകാരം ഒരു അശ്വത്ഥ വൃക്ഷത്തെ ചിന്തിക്കാൻ എളുപ്പമാണോ അല്ല എന്ന് ശ്രീകൃഷ്ണൻ പറയുന്നു ന രൂപമശേഹ തഥോപലഭ്യതേ ന അന്തോ ന ചാതി ന ച ആ അശ്വത്ഥ രൂപ അശ്വത്ഥ വൃക്ഷത്തിന്റെ രൂപത്തെ അസ്യ ഇഹ തഥ ന ഉപലഭ്യത എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമല്ല ന അന്തോ അതിന്റെ അവസാനം മനസ്സിലാക്കാൻ സാധ്യമല്ല ന ച ആവി അതിന്റെ തുടക്കത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ അത്ര എളുപ്പമല്ല ന ച സംപ്രതിഷ്ഠ അതിന്റെ സ്റ്റാറ്റസ് അതിന്റെ ഉത്ഭവം അത് മനസ്സിലാക്കാൻ എളുപ്പമല്ല അശ്വത്ഥമേനം ഇപ്രകാരമുള്ള അശ്വത്ഥത്തെ സുവിരൂഢമൂലം മുകളിൽ നിന്ന് തുവട്ടിലേക്ക് കർമ്മത്തെ ബന്ധിപ്പിക്കുന്ന വേരുകളുള്ള അതുപോലെ ചുവട്ടിൽ നിന്ന് മുകളിലേക്ക് പോകുന്ന ശാഖകളിൽ നിന്ന് കർമ്മത്തെ ബന്ധിപ്പിക്കുന്ന ആ വേരുകളെ സുവിരൂഢമൂലം ആ വേരുകളെ അസംഘശസ്ത്രേണ ദൃഢേണ ചിത്വ ഡിറ്റാച്ച്മെന്റ് എന്ന ആയുധം കൊണ്ട് ശരിക്ക് ശക്തിയായി മുറിച്ചിട്ട് പിന്നീട് വേണം അറിവിൻ്റെതായ ലോകത്തിലേക്ക് എത്താൻ അതായത് അശ്വത്ഥ വൃക്ഷത്തെ മുറിക്കാനല്ല ഈ അശ്വത്ഥ വൃക്ഷത്തിൽ നിന്ന് കർമ്മത്തെ ബന്ധിപ്പിക്കുന്ന കർമ്മവുമായി അറ്റാച്ച്മെന്റ് ഉള്ള ആ വേരുകളെയാണ് ദൃഢേന ചിത്വ ശക്തിയായി മുറിച്ച് പവിത്രമായ അറിവ് ഉണ്ടാക്കേണ്ടത് സ്വീകരിക്കേണ്ടത് തത പദം തത് പരിമാർജിതവ്യം ഒരിക്കൽ കർമ്മവുമായിട്ടുള്ള ഡിറ്റാച്ച്മെന്റ് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് തഥാ അതിനുശേഷം പദം തത് പരിമാർജിതവ്യം ഏത് ബന്ധാവിലൂടെയാണോ താങ്കൾ നിങ്ങൾ അല്ലെങ്കിൽ നാം ചരിക്കുന്നത് യസ്മിൻ ഗത ന നിവർത്തന്തി ഭൂയ ആ പന്താവിലൂടെ ഒരിക്കൽ പോയി കഴിഞ്ഞാൽ നിവർത്തന്തി ന ഭൂയാഹ ഭൂമിയിൽ ഒരിക്കലും തിരിച്ചു വരേണ്ട ആവശ്യമില്ല അതായത് അത് അവസാനത്തെ ഉജ്ജ്വലമായ ബിന്ദുവിലേക്ക് എത്തിക്കുന്ന ഒരു പന്ഥാവാണ് തമേവ ച അദ്യം പുരുഷം പ്രബധ്യേ ആ പ്രപഞ്ച പുരുഷന്റെ മാർഗത്തിലേക്കുള്ള ആ പന്താവിലൂടെ പന്താവിലൂടെ പുരുഷം പ്രപദ്യേ ആ വ്യക്തി തം ഏവ പുരുഷം പ്രപദ്യേ അതേ പ്രപഞ്ച പുരുഷ ചൈതന്യത്തിലേക്ക് എത്തിച്ചേരുന്നു യഥ യഥ പ്രവർത്തി പ്രസൃതാ പുരാണി ആ പന്താവാണ് പരമമായ അതിപുരാതനമായ ശ്രേഷ്ഠമായ കർമ്മത്തിലൂടെ എത്തിക്കുന്ന മാർഗം ഒരൊറ്റ ശ്ലോകത്തിലൂടെ ആ വ്യക്തിയെക്കുറിച്ച് ശ്രീകൃഷ്ണൻ ഇവിടെ വിവരിക്കുകയാണ് നിർമാനമോഹ ജിതശങ്കദോഷ അധ്യാത്മനിത്യ വിനിവൃത്തകാമ ഒരു തരത്തില് മോഹങ്ങൾ മാനാപമാനങ്ങളിൽ നിന്ന് മോചിതനായ വ്യക്തി ജിതശങ്കദോഷ അറ്റാച്ച്മെന്റിന്റെ ദോഷമില്ലാത്ത വ്യക്തി അധ്യാത്മനിത്യ നിരന്തരമായിട്ട് ആധ്യാത്മിക പന്ഥാവിലൂടെ ചലിക്കുന്ന വ്യക്തി വിനിവൃത്തകാമ ആഗ്രഹത്തിൽ നിന്ന് മോചനം നേടിയ വ്യക്തി ദ്വന്ദ്വൈർ വിമുക്താഹ രണ്ടു തരത്തിലുള്ള വിപരീതങ്ങളായ വസ്തുക്കളെ സുഖം ദുഃഖം ശീതം ഉഷ്ണം സ്തുതി നിന്ദ എന്നിവയിൽ നിന്ന് അവയെയാണ് ദ്വന്ദ്വം എന്ന് പറയുന്നത് അതിൽ നിന്ന് മോചനം നേടിയ വ്യക്തി സുഖ ദുഃഖ സംജ്ഞി സുഖത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നും മോചനം നേടിയ വ്യക്തി ഗച്ഛന്തി അമൂഢ അമൂഢാഹ ബുദ്ധിമാന്മാരെ മൂഢന്മാരല്ലാത്തവരെ ഈ പന്ഥാവിലൂടെ ശരിക്കുമ്പോൾ പദം അവ്യയത്തത് നോൺ ഡിസ്ട്രക്റ്റബിൾ ആയിട്ടുള്ള നെഗറ്റീവുകളില്ലാത്ത പോസിറ്റീവുകൾ മാത്രമുള്ള ആ പരമമായ പന്ഥാവിലൂടെയുള്ള ചരണത്തിലൂടെ അവർ പരമമായ ബിന്ദുവിൽ എത്തിച്ചേരുന്നു ആ ബിന്ദുവിന്റെ പ്രത്യേകത എന്താണ് ഉപനിഷത്ത് വരി തന്നെയാണ് എടുത്തിരിക്കുന്നത് ശ്രീകൃഷ്ണൻ ഭാസയത്തെ സൂര്യോ അവിടെ ഒരു കാരണവശാലും സൂര്യപ്രകാശം എത്തുന്നില്ല സൂര്യൻ ഉദിക്കുന്നില്ല ന ശശാങ്കോ ചന്ദ്രൻ ഉദിക്കുന്നില്ല ന പാവക അവിടെ അഗ്നി എത്തുന്നില്ല നിവർത്തന്തി ഒരിക്കൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ തിരിച്ചു വരേണ്ട ആവശ്യമില്ല തദ്ധാമ പരമമ്മ അവിടെയാണ് എന്നെ നിങ്ങൾക്ക് ദർശിക്കാൻ സാധിക്കുന്ന അവസാനത്തെ ബിന്ദു അതായത് സൂര്യനില്ലാതെ സൂര്യപ്രകാശം കാണുന്ന ചന്ദ്രനില്ലാതെ ചന്ദ്രന്റെ മഹത്വം കാണുന്ന അഗ്നിയില്ലാതെ അഗ്നിയുടെ മഹത്വം ചൈതന്യം കാണുന്ന ആ ബിന്ദുവില് ഈശ്വര ചൈതന്യത്തിൻ്റെ പ്രപഞ്ച ചൈതന്യത്തിൻ്റെ മൂർത്തിമത് ഭാവമായ ആത്മീയ ചൈതന്യത്തെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ തിരിച്ച് വരേണ്ട ആവശ്യമില്ല മമ ഏവ ജീവലോകേ ജീവ ഭൂത സനാതന ഹേ അർജുന സനാതനമായ സർവജീവജാലങ്ങളിലും വർത്തിക്കുന്ന ഭൂതജീവ ജീവജാലങ്ങളിലും വർത്തിക്കുന്ന ആ ജീവചൈതന്യം ജീവലോകേ ജീവാത്മാവിന്റെ രൂപത്തിൽ സകലത്തിലും വർത്തിക്കുന്ന ജീവചൈതന്യം മമ ഏവ അംശ എന്റെ തന്നെ അംശമാണ് മന ഷഷ്ടാനി ഇന്ദ്രിയാണി പ്രകൃതിസ്ഥാനി കർഷതി ഈ മനസ്സ് എന്ന് പറയുന്ന ഷഷ്ടാനി ഇന്ദ്രിയാണി ആറാമത്തെ ഇന്ദ്രിയമായ ഈ മനസ്സ് പ്രകൃതിസ്ഥാനി കർഷതി പ്രകൃതി എന്താണെന്ന് നേരത്തെ വിവരിക്കുകയുണ്ടായി അടിസ്ഥാന ഘടകങ്ങൾ അതിനെ തന്നെ ആശ്രയിച്ചാണ് ഈ മനസ്സ് ആറാമത്തെ ഇന്ദ്രിയമായി വർത്തിക്കുന്നത് മറ്റൊരർത്ഥത്തില് ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസത്തിന്റെ എക്സ്പ്ലനേഷൻ വീണ്ടും ശ്രീകൃഷ്ണൻ തരികയാണ് അസ്തിത്വമുള്ള പ്രപഞ്ചഘടനയുടെ ഭാഗമായിരിക്കുന്ന ശരീരത്തിന്റെ solid liquid and fluid materials ionic and wave materials ആ മെറ്റീരിയൽസിന്റെ പുറത്താണ് മനസ്സ് എന്ന് പറയുന്ന ആ പ്രതിഭാസം വർത്തിക്കുന്നത് അതും എൻ്റെ അംശം തന്നെയാണ് ശരീരം യത് അവാപ്നോതി യത് ച അപി ഉത്ക്രാമതി ഈശ്വര ജീവചൈതന്യം ശരീരമാപ്നോതി ഏത് സമയത്താണോ ഒരു ശരീരത്തിലേക്ക് പ്രാപിക്കുന്നത് ശരീരത്തിലേക്ക് എത്തിച്ചേരുന്നത് അപി ഉത്ക്രാമതി എപ്പോഴാണ് ആ ശരീരത്തിൽ നിന്ന് വിട്ടുപോകുന്നത് ഈശ്വര ആ വിട്ടുപോകുന്നതും പ്രാപിക്കുന്നതും ഈശ്വര ചൈതന്യത്തിന്റെ അംശമായ ജീവാത്മാവാണ് കൃഷിത്വാ ഏതാനി സംയാതി വായു ഗന്ധാൻ ഇവ ആശയാത് വായുവില് സുഗന്ധപുഷ്പങ്ങളുടെ സുഗന്ധവും എടുത്തുകൊണ്ട് വായു പ്രവഹിക്കുന്നത് പോലെ വായുവിൽ സുഗന്ധം അലിഞ്ഞു ചേർന്നുകൊണ്ട് വായു പോകുന്നത് പോലെ ജീവാത്മാവ് പ്രകൃതിയുടെ അടിസ്ഥാന ഗുണങ്ങളെ പലതിനെയും എടുത്തുകൊണ്ട് ശരീരം ഉപേക്ഷിക്കുന്ന സമയത്ത് വിട്ടുപോകുന്നു അതുപോലെ പുതിയ ശരീരത്തിലേക്ക് പ്രാപിക്കുന്ന സമയത്ത് ഈ ഗന്ധവുമായി അതിനകത്തേക്ക് എത്തിച്ചേരുന്നു ശ്രോത്രം ചക്ഷുഹു സ്പർശനം ച രസനം ഘ്രാണമേവ ച ചെവി കൊണ്ട് കേൾക്കുന്നത് കണ്ണുകൊണ്ട് കാണുന്നത് ത്വക്കുകൊണ്ട് സ്പർശനമറിയുന്നത് നാക്കുകൊണ്ട് രസമറിയുന്നത് മൂക്കുകൊണ്ട് ഘ്രാണം ഗന്ധമറിയുന്നത് അധിഷ്ഠായ മനശ്ചായം ഇത് മുഴുവൻ നാം അറിയുന്നത് മനസ്സിന്റെ അധിഷ്ഠാനത്തിലൂടെയാണ് അവയാകട്ടെ വിഷയാ ഉപസേവത്തെ മനസ്സ് ഏകാഗ്രമായിരിക്കുമ്പോൾ തൊട്ടടുത്ത് നടക്കുന്ന കച്ചേരി പോലും ചിലപ്പോൾ നാം കേട്ടില്ല എന്ന് വരും തൊട്ടു മുമ്പിലുള്ള വസ്തുവിനെ അല്ലെങ്കിൽ സുഹൃത്തിനെ മനസ്സ് മറ്റൊരു സ്ഥലത്താണെങ്കിൽ നാം കണ്ടില്ല എന്ന് വരും മുമ്പിൽ കൂടെ പോകുന്ന ആ ഗന്ധമുള്ള വസ്തുവിൻ്റെ ഗന്ധം മനസ്സ് മറ്റൊരിടത്താണെങ്കിൽ നാം അറിഞ്ഞില്ല എന്ന് വരും അതുകൊണ്ട് മനസ്സിലാണ് ഈ പഞ്ചജ്ഞാനേന്ദ്രിയങ്ങളുടെയും പ്രവർത്തനത്തിൻ്റെ നിയന്ത്രണം ബന്ധിപ്പിച്ചിരിക്കുന്നത് ഈ വിഷയങ്ങളെ മുഴുവനും മനസ്സ് ഈ സെൻസറി ഓർഗൻസിലൂടെയാണ് അറിയുന്നത് ഈ ചൈതന്യം ഉത്ക്രാമന്തം സ്ഥിതം വാപി ഭുഞ്ചാനം വാ ഗുണാൻവിതം സകല ഗുണദോഷങ്ങളെയും ജീവചൈതന്യം എങ്ങനെയാണ് അനുഭവിക്കുന്നത് ഗുണാൻവിതം ഗുണദോഷങ്ങളായിട്ടുള്ള പലതിനെയും ഭുജിക്കുന്നത് ഭുഞ്ചാനം ഭുജിക്കുന്നത് അതുപോലെ തന്നെ ഈ ജീവചൈതന്യം എപ്പോഴാണ് ശരീരത്തിലേക്ക് ഉത്ക്രാമന്തം പ്രവേശിക്കുന്നത് ഏത് പ്രകാരത്തിലാണ് ശരീരത്തിൽ സ്ഥിതം വാപി സ്ഥിതി ചെയ്യുന്നത് ഇതൊന്നും തന്നെ വിമൂഢാഹ ബുദ്ധിയില്ലാത്തവര് നാനു പശ്യന്തി കാണുന്നേയില്ല അറിയുന്നേയില്ല അതേ സമയത്ത് പശ്യന്തി ജ്ഞാനചക്ഷുഷ അറിവിൻ്റെ കണ്ണുള്ളവര് ഇത് മുഴുവനും അറിയുന്നുണ്ട് ജീവചൈതന്യം എപ്പോഴാണ് ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്നത് എങ്ങനെയാണ് ശരീരത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളുടെയും സുഖദുഃഖങ്ങൾ ജീവചൈതന്യത്തിന് ഒരു പരിധി വരെ അനുഭവ അനുഭവയോഗ്യമാകുന്നത് ഇവയെല്ലാം വിമൂഢന്മാർ അറിയുന്നില്ല എങ്കിലും ജ്ഞാനചക്ഷുള്ളവര് കാണുന്നുണ്ട് അറിയുന്നുണ്ട് അവർക്കത് വ്യക്തമായിട്ട് വിശദീകരിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുമുണ്ട് യതന്തോ യോഗിനച്ച ഏനം പശ്യന്തി ആത്മനി അവസ്ഥിതം ഒരു യോഗിയെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങൾ മുഴുവനും ആത്മനി അവസ്ഥിതം ശരീരത്തിലുള്ള ആത്മചൈതന്യത്തിലാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അവസ്ഥിതം വർത്തിക്കുന്നത് എന്ന് യോഗിന യോഗികൾ പശ്യന്തി കാണുന്നുണ്ട് യഥന്ത അപി അകൃത ആത്മനഹ നേനം പശ്യന്തി അചേതസഹ യദന്ത അപി അകൃതാത്മാന എത്ര ശ്രമിച്ചു കഴിഞ്ഞാലും ബുദ്ധിയില്ലാത്തവർക്ക് മൂഢന്മാർക്ക് നയനം ഇത് ഒരിക്കലും തന്നെ പശ്യന്തി അചേതസഹ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല അവർ കാണുന്നത് അവ്യക്തമായിട്ടുള്ള വസ്തുതകളെ മാത്രമാണ് ഈ ജീവചൈതന്യം പ്രവേശിക്കുന്നതും പ്രവർത്തിക്കുന്നതും നിയന്ത്രിക്കുന്നതും അനുഭവിക്കുന്നതും ശരീരത്തിൽ എപ്രകാരമാണ് എന്ന് ബുദ്ധിയില്ലാത്തവർക്ക് മൂഢന്മാർക്ക് ജ്ഞാനമില്ലാത്തവർക്ക് അറിയുവാൻ അത്ര എളുപ്പമല്ല ഏത് ആദിത്യ ഗതം തേജ ജഗത് ഭാഷയത്തെ അഖിലം യത് ആദിത്യഗതം ചെയ്ത തേജ സൂര്യനിൽ വർത്തിക്കുന്നതായ ആ തേജസ് ജഗത് ഈ ലോകം മുഴുവനും ഭാഷയത്തെ അഖിലം പൂർണ്ണമായും ഈ ലോകത്തെ എങ്ങനെയാണ് പ്രഭാപൂരിതമാക്കുന്നത് യത് ചന്ദ്രമാ അസി ചന്ദ്രൻ രാത്രികാലങ്ങളിൽ എപ്രകാരമാണോ പ്രപഞ്ചത്തെ മുഴുവനും ചന്ദ്രപ്രകാശത്താൽ നിറയ്ക്കുന്നത് യച്ച അഗ്നവും തത്തേജോ എപ്രകാരമാണ് അഗ്നി അതിൻ്റെ തേജസ് കൊണ്ട് ചൂടും അതുപോലെ വെളിച്ചവും നൽകുന്നത് വിദ്ധി മാമകം ആ ചൈതന്യം ആ എനർജി ലൈറ്റ് എനർജി ആണെങ്കിലും ഹീറ്റ് എനർജി ആണെങ്കിലും സൗണ്ട് എനർജി ആണെങ്കിലും അത് മുഴുവനും എന്നിൽ നിന്നാണ് ഹേ അർജുന ഉത്ഭവിക്കുന്നത് ഗാം ആവിശ്യ ചൂതാനി ധാരയാമി അഹം ഓജസ അഹം ഓജസ ധാരയാമി ഞാൻ എൻ്റെ ചൈതന്യം കൊണ്ട് ഇതിനെ മുഴുവനും വഹിക്കുന്നു ഏതിലൂടെ ഗാം ആവശ്യ ഭൂമിയിലൂടെ സർവചരാചരങ്ങളും ഭൂതാനി സർവഭൂതങ്ങളിലും സർവചരാചരങ്ങളിലും പ്രവേശിച്ച് എൻ്റെ ചൈതന്യം കൊണ്ട് ഞാൻ അവയെ ധരിക്കുന്നു അവയെ പ്രവർത്തിപ്പിക്കുന്നു അവർക്ക് ഗൈഡൻസ് നൽകുന്നു പുഷ്ണാമിച്ച ഓഷധി സർവ എല്ലാവിധത്തിലുള്ള സസ്യലതാദികളെയും ഞാൻ ചൈതന്യവത്താക്കുന്നു പുഷ്ണാമി വളർത്തുന്നു ഉജ്ജ്വലമായിട്ട് അവയ്ക്ക് പ്രവർത്തി വളരുവാനുള്ള അവസരം നൽകുന്നു സോമോ ഭൂത്വാരസാത്മക ചന്ദ്രനിൽ നിന്ന് അവർക്ക് ലഭിക്കുന്ന ശീതള പ്രകാശരശ്മിയിൽ നിന്ന് എത്ര തരത്തിലുള്ള ന്യൂട്രീഷൻ ആണോ ചെടികൾക്ക് ഉണ്ടാക്കുവാൻ സാധിക്കുന്നത് ആ ന്യൂട്രീഷൻ എന്ന രസാത്മകമായിട്ടുള്ള മെറ്റീരിയൽസ് ഓഷധികൾക്ക് വളമായിട്ട് ഞാൻ തന്നെയാണ് എത്തിക്കുന്നത് അഹം വൈശ്വാനരോ ഭൂത്വ പ്രാണിനാം ദേഹമാശ്രിത വൈശ്വാനരാഗ്നിയായി ഞാൻ തീർന്നിട്ട് പ്രാണീനാം ദേഹമാശ്രിത ജീവജാലങ്ങളുടെ ശരീരം എന്നെ ആശ്രയിപ്പിച്ച് എന്നിൽ ആശ്രയിച്ച് വർദ്ധിപ്പിക്കുന്നു പ്രാണ അപാന ശമായുക്ത പചാമി അന്നം ചതുർവിധം പ്രാണാപാനം തുടങ്ങിയ പഞ്ചപ്രാണനിലൂടെ ഭക്ഷണത്തെ ആഹാരത്തെ പോഷകാംശങ്ങളെ പൂർണ്ണമായും ദഹിപ്പിച്ച് നാലു വിധത്തിൽ ശരീരത്തിലേക്കുള്ള മെറ്റബോളിസത്തെ ശരീരത്തിലുള്ള കാറ്റബോളിസത്തെയും ആനബോളിസത്തെയും മൊത്തത്തിലുള്ള മെറ്റബോളിസത്തെയും ഞാനാണ് വൈശ്വാനരാഗ്നി എന്ന എൻസൈമുകളായി മാറിയിട്ട് ദഹിപ്പിക്കുന്നത് അതായത് ശരീരത്തിനകത്ത് പ്രവർത്തിക്കുന്ന സർവ എൻസൈമാറ്റിക് റിയാക്ഷന്റെ ഇജക്ഷന് കാരണവും അതിൻ്റെ പരിണത ഫലവും ഡൈജഷന് കാരണവും ശരീരത്തിനകത്തുള്ള ചൈതന്യമായ എൻസൈമുകളാണ് എങ്കിൽ ആ എൻസൈമുകൾക്ക് ആധാരഭൂതമായി വർത്തിക്കുന്നത് എന്റെ ചൈതന്യം തന്നെയാണ് അർജുന അർജുന സർവസ്യ ച അഹം ഹൃദി സന്നിവിഷ്ടു സർവചരാചരങ്ങളുടെയും ഹൃദയസ്ഥാനത്താണ് ഞാൻ വർത്തിക്കുന്നത് മത്ത സ്മൃതിർ ജ്ഞാനം അപോഹനം ച മത്ത എന്നിൽ നിന്ന് തന്നെയാണ് സ്മൃതി ഓർമ്മയുണ്ടാവുന്നത് ജ്ഞാനം അറിവുണ്ടാവുന്നത് അപോഹനം എല്ലാവിധത്തിലുള്ള അജ്ഞാനത്തെയും മാറ്റുന്നതായിട്ടുള്ള ജ്ഞാനാഗ്നി ജ്ഞാന തേജസ് എന്നിൽ നിന്ന് തന്നെയാണ് കേന്ദ്രീകൃതമായി ശരീരത്തിൽ നിന്ന് ഉദിക്കുന്നത് വേദൈശ്ച സർവൈഹി അഹം ഏവ വേദ്യു എല്ലാ വേദങ്ങളിലും ഈ യൂണിവേഴ്സൽ പേഴ്സൺ എന്ന പ്രപഞ്ച ചൈതന്യത്തെക്കുറിച്ച് തന്നെയാണ് പഠിക്കുന്നത് പഠിപ്പിക്കുന്നത് വേദാന്തകൃത് വേദ വിദേവചാഹം ഫിലോസഫി അല്ലെങ്കിൽ വേദാന്തം അല്ലെങ്കിൽ ഉപനിഷത് ചൈതന്യം ഉപനിഷത് വിവരണം മുഴുവനും നൽകുന്നത് ഞാൻ തന്നെയാണ് അല്ലെങ്കിൽ എന്നെക്കുറിച്ചാണ് വേദങ്ങളും വേദാന്തങ്ങളും ബ്രാഹ്മണങ്ങളും ആരണ്യകങ്ങളും ഉപനിഷത്തുകളും എല്ലാം വിവരിക്കുന്നത് കാരണം പ്രപഞ്ച ചൈതന്യത്തിന് ആധാരഭൂതമായ ശക്തി സസ്യങ്ങളിലും ജന്തുക്കളിലും പ്രപഞ്ചത്തിലും നിറഞ്ഞിരിക്കുന്നത് എൻ്റെ നിയന്ത്രണത്തിലൂടെയാണ് എൻ്റെ അംശമായിട്ടാണ് ദ്വൗ ഇമൗ പുരുഷോ ലോകേ പ്രപഞ്ചപുരുഷ ചൈതന്യത്തിന് രണ്ടവസ്ഥകളാണുള്ളത് ദ്വൗ ഇമൗ പുരുഷോ ലോകേ ലോകത്തില് രണ്ടവസ്ഥകളാണുള്ളത് ക്ഷര ച അക്ഷര ഏവ ച നശിക്കുന്നൊരവസ്ഥ അക്ഷര നശിക്കാത്തൊരവസ്ഥ ഇപ്രകാരം രണ്ടവസ്ഥകളാണുള്ളത് ക്ഷര സർവാണി ഭൂതാനി സർവചരാചരങ്ങളിലും വലിയ വസിക്കുന്ന ജീവാത്മ ചൈതന്യം അത് നശിക്കാത്തതാണ് അതേസമയത്ത് ജീവജാലങ്ങളുടെ ശരീരം അത് നശിക്കുന്നതുമാണ് ക്ഷര സർവാണി ഭൂതാനി സർവാണി ഭൂതാനി ക്ഷര എല്ലാ ജീവജാലങ്ങളുടെയും ശരീരത്തിന്റെ ആ പ്രത്യേക ഘടന അത് നശിക്കുന്നതാണ് കൂടസ്ഥ അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന അതിനകത്ത് നിമഗ്നമായിരിക്കുന്ന കണ്ണുകൊണ്ട് കാണാൻ സാധ്യമല്ലാത്ത കൂടസ്ഥ ആ ചൈതന്യം അക്ഷര ഉച്ചതി നശിക്കാത്തതാണ് എന്ന് പറയുന്നു അതായത് ഫിസിയോളജിക്കലി കാണുന്ന ശരീരത്തില് അനാറ്റമിക്കൽ ശരീരം എപ്പോഴും ഡിഗ്രേഡ് ചെയ്തു പോകുവാൻ സന്നദ്ധമാണ് അതിനകത്തുള്ള energy which can neither be created nor be destroyed ഉത്തമ പുരുഷത്വ അന്യ പരമാത്മ ഇതി ഉദാഹൃത ഉത്തമമായ നാശമില്ലാത്ത ആ പുരുഷ ചൈതന്യം എന്ന് പറയുന്നത് രണ്ടെണ്ണമുണ്ട് ഒന്ന് നശിക്കുന്ന ശരീരം ഒന്ന് നശിക്കാത്ത ജീവചൈതന്യം അല്ലെങ്കിൽ എനർജി അതിൽ ഉത്തമ പുരുഷസ്തു അന്യ ഉത്തമമായ ചൈതന്യം എന്ന് പറയുന്നത് പരമാത്മ ഇതി ഉദാഹൃത പരമാത്മ ചൈതന്യം എന്നും വിവരിക്കാറുണ്ട് അതായത് പരമാത്മ ചൈതന്യം നാശമില്ലാത്ത ഒന്നാണ് അതിനെ പരമാത്മ ചൈതന്യം എന്ന് പറയാം പരപ്രപഞ്ച പുരുഷ ചൈതന്യം എന്ന് പറയാം നാശമില്ലാത്തതാണ് എന്ന് പറയാം യോ ലോകത്രയം അവിശ്യ വിഭർത്തി അധ്യയ ഈശ്വര മൂന്ന് ലോകത്തെയും ഭൂഭുവാസ്വ സർവലോകത്തെയും സ്വഹ ഭൂലോകത്തെയും ഭൂമിയുടെ മുകളിലുള്ളതിനെയും ഭൂമിയുടെ ചുവട്ടിലുള്ളതിനെയും സർവലോകത്തെയും ലോകത്രയം ആവശ്യ ഈ എല്ലാ ലോകങ്ങളെയും കവർ ചെയ്തുകൊണ്ട് വിഭക്തി അവ്യയ നോൺ ഡിസ്ട്രക്റ്റബിൾ ആയിട്ട് നാശഹീനമായിട്ട് നാശമില്ലാതെ വർത്തിക്കുന്ന ഈശ്വര ചൈതന്യമാണ് അത് എന്നുകൂടി നീ മനസ്സിലാക്കണം യസ്മാത് ക്ഷരം അതീത അഹം ഏത് കാരണം കൊണ്ടാണോ ഞാൻ നാശത്തിൽ നിന്ന് അതീതനാണ് നശിക്കുന്നതിൽ നിന്ന് അതീതനാണ് എന്നറിയുന്നത് അതേ കാരണം കൊണ്ട് തന്നെ അക്ഷരാത് അപിച ഉത്തമ നശിക്കാത്തതിൽ നിന്നും അതീതനാണ് അതായത് സർവാതീതനാണ് നശിക്കുന്നതിൽ നിന്നും അതീതനാണ് നശിക്കാത്തതിൽ നിന്നും അതീതനാണ് നശിക്കാത്തതിൽ നിന്ന് അതീതനാണെന്ന് പറയുമ്പോൾ നശിക്കാത്തത് പല ഫോമിലുണ്ടാകാം energy can be transferred into different form if one form of energy disappears it will appear in another form ഈ ഡിഫറൻസ് ഓഫ് അപ്പിയറൻസ് പോലും ഇല്ലാതെ നാശാതീതനാണ് മാറ്റത്തിൽ നിന്നും അതീതനാണ് അതുപോലെ തന്നെ അക്ഷരത്തിൽ നിന്നും അക്ഷരത്തിൽ നിന്നും നശിക്കുന്നതിൽ നിന്നും നശിക്കാത്തതിൽ നിന്നും അതീതനാണ് ഞാൻ അത അസ്മി ലോകേ വേദേ ച പ്രഥിത പുരുഷ ഉത്തമ അതുകൊണ്ട് എന്നെ സർവജനങ്ങളും ജ്ഞാനികളായിട്ടുള്ള ലോകജനത അതുപോലെ തന്നെ ജ്ഞാനത്തിന്റെ ഉറവിടമായ വേദേ വേദങ്ങളിലും പ്രഥിത പുരുഷ ഉത്തമ പുരുഷോത്തമൻ എന്ന് അറിയപ്പെടുന്നു കാരണം പ്രപഞ്ച പുരുഷനിലെ ഉത്തമമായ ചൈതന്യത്തിൻ്റെ ഉറവിടമായ കേന്ദ്രസ്ഥാനമാണ് ഞാൻ അതുകൊണ്ട് ഉത്തമ പുരുഷ ചൈതന്യം ഉത്തമമായ പ്രപഞ്ച പുരുഷ ചൈതന്യം അത് ഞാൻ തന്നെയാണ് യോ മാമേവം അസമ്മൂടോ ജാനാതി പുരുഷോത്തമം വളരെ ഉജ്ജ്വലമായ ജ്ഞാനികൾ എന്നെ തന്നെയാണ് പുരുഷോത്തമം ഉത്തമമായ പുരുഷ ചൈതന്യം എന്ന് ജാനാതി അറിയുന്നത് സ സർവവിത് ഭജതി അവരെ എല്ലാ പ്രകാരത്തിലും ഭജതി ഭജിക്കുന്നു മാം എന്നെ തന്നെ സർവഭാവേന ഭാരത ഹേ അർജുന എന്നെ തന്നെ എല്ലാ പ്രകാരത്തിലും എല്ലാ ഭാവത്തിലും എന്നെ തന്നെയാണ് അവര് ഭജിക്കുന്നത് അതായത് വേദങ്ങളിലെ പുരുഷ സൂക്തത്തിൽ വിവരിക്കുന്ന വേദങ്ങളിലെ ഭാഗ്യസൂക്തത്തിൽ വിവരിക്കുന്ന വേദങ്ങളിലെ വിവിധ വരികളിലൂടെ അനുവാദത്തിലൂടെ സൂക്തങ്ങളിലൂടെ വിവരിക്കുന്ന ആ പ്രപഞ്ച പുരുഷ ചൈതന്യം വിശ്വതശ്ചക്ഷുരുത വിശ്വതോ മുഖോ വിശ്വതോ ബാഹുരുത വിശ്വതസ്പാദ് തം ബാഹുഭ്യാം ദമാതി സമ്പതത്രയർധ്യാവ പൃഥിവി ജനയൻ ദേവ ഏകാഹ ധ്യാവാ പൃഥിവികളെ മുഴുവനും സൃഷ്ടിച്ച ആ ദേവൻ ഒന്നാണ് ഒരു ചൈതന്യത്തിൽ നിന്നാണ് ഇത് മുഴുവനും ഉത്ഭവിച്ചത് എന്ന് പറയുന്ന എന്ന് വേദങ്ങൾ പറയുന്ന ആ ചൈതന്യമാണ് ഞാൻ എന്ന ശ്രീകൃഷ്ണൻ വിവരിച്ചതിന് ശേഷം ഇതി ഗുഹ്യതമം ഏറ്റവും ഗഹനമായ അറിവ് ശാസ്ത്രം സയന്റിഫിക് അറിവ് ഇതം ഉക്തം ഇപ്പൊ ഞാൻ പറഞ്ഞു കഴിഞ്ഞു മയാ അനഘ എൻ്റെ പ്രിയപ്പെട്ട അർജുന എല്ലാ പാപത്തിൽ നിന്നും മോചിതനായ അർജുന എന്നാൽ അതിഗഹനമായിട്ടുള്ള അറിവ് ശാസ്ത്രീയമായ അറിവ് ഇപ്പോൾ പറയപ്പെട്ടു ഞാൻ നിന്നോട് പറഞ്ഞു ഏത് ബുദ്ധിമാൻ സ്യാത് കൃത കൃത്യ ഭാരത ഹേ ഭാരത ഹേ അർജുന ഏത് ഭൂത്വ ഇത് ശരിക്കും മനസ്സിലാക്കിയിട്ട് ബുദ്ധിമാൻ ശ്രേഷ്ഠനായ ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം അസ്യാ കൃത കൃത്യ അതിനാൽ കൃത കൃത്യനാവുക കർമ്മത്തിൽ നിമഗ്നായി പ്രവർത്തിക്കുക അതായത് നിന്റെ കർമ്മം ക്ഷത്രിയന്റെ കർമ്മമാണ് നിന്റെ കർമ്മം രാഷ്ട്ര സംരക്ഷണമാണ് ഞാൻ പറഞ്ഞിരിക്കുന്ന ശാസ്ത്രീയമായ വിവരണമനുസരിച്ച് പ്രപഞ്ച പുരുഷ ചൈതന്യത്തിന്റെ മൂർത്തിമദ്ഭാവമായ ശ്രീകൃഷ്ണനാണ് നിന്നോട് പറയുന്നത് നിന്റെ കർമ്മം നീ ഭംഗിയായിട്ട് ഒരു ജ്ഞാനിയെ പോലെ ഒരു ശ്രേഷ്ഠനെ പോലെ അനുഷ്ഠിക്കുക അത് പ്രകൃതി നിയമമാണ് അർജുന ആ പ്രകൃതി നിയമമാണ് പ്രപഞ്ച പുരുഷ ചൈതന്യമായ ഞാൻ നിന്നോട് പറഞ്ഞത് ഇതി ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യം യോഗശാസ്ത്രേ ശ്രീ ശ്രീകൃഷ്ണാർജുന സംവാദേ പുരുഷോത്തമ യോഗോ നാമ പഞ്ചദശോ അധ്യായ പുരുഷോത്തമ യോഗം ഉത്തമമായ പുരുഷ ചൈതന്യത്തെക്കുറിച്ച് വിവരിക്കുന്ന പതിനഞ്ചാം അധ്യായം ഭഗവത്ഗീതയിൽ അവസാനിച്ചു പുരുഷോത്തമ യോഗത്തിലൂടെ ശ്രീകൃഷ്ണൻ പതിനഞ്ചാം അധ്യായത്തിൽ പരമമായ ചൈതന്യത്തെ മാനുഷിക രൂപത്തിൽ പ്രപഞ്ച പുരുഷ രൂപത്തിൽ ജനങ്ങൾ ജ്ഞാനികൾ യോഗികൾ തപസ്വികൾ വിവരിക്കുന്നു ആ പ്രപഞ്ച പുരുഷ ചൈതന്യമാണ് പുരുഷോത്തമ ചൈതന്യം ഉത്തമ പുരുഷ ചൈതന്യം എന്ന് ശ്രീകൃഷ്ണൻ വിവരിച്ചതിന് ശേഷം ഭഗവത്ഗീതയിലെ പതിനാറാം അധ്യായത്തിൽ ദൈവാസുര സമ്പദ് വിഭാഗയോഗം എന്ന ഈ അധ്യായത്തിൽ ദൈവീകമായ സ്വഭാവ അവസ്ഥകളെക്കുറിച്ചും ആസുരീകമായ അവസ്ഥകളെക്കുറിച്ചും ഇവ തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചും ശ്രീകൃഷ്ണൻ ഉദാഹരണ സഹിതം ക്വാളിഫിക്കേഷൻ സഹിതം വിവരിക്കുകയാണ് ശ്രീകൃഷ്ണ വചനമാണ് പതിനാറാം അധ്യായത്തിൽ തുടങ്ങുന്നത് തന്നെ അഭയം സത്വ സംശുദ്ധി ജ്ഞാനയോഗ വ്യവസ്ഥിതി അഭയം ഭയമില്ലായ്മ സത്വ സംശുദ്ധി സത്വ സംശുദ്ധി മാനസികമായ ഹൃദയത്തിലുള്ള ശുദ്ധി ജ്ഞാന യോഗ വ്യവസ്ഥിതി അറിവിനെ അടിസ്ഥാനമാക്കി യോഗചര്യയെ അടിസ്ഥാനമാക്കിയുള്ള മാനസികമായ വ്യവസ്ഥ ദാനം മറ്റുള്ളവർക്ക് തൻ്റെ കയ്യിലുള്ള ജ്ഞാനവും ദ്രവ്യവും കൊടുക്കുവാനുള്ള മാനസികാവസ്ഥ ദമശ്ച തൻ്റെ ജ്ഞാനേന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്ന് നിയന്ത്രിക്കുവാനുള്ള കഴിവ് യജ്ഞശ്ച യഥാർത്ഥത്തിൽ യജ്ഞം സർവപ്രപഞ്ച ചൈതന്യത്തിനും ആധാരഭൂതമായി നാം അനുഷ്ഠിക്കുന്ന ശ്രൗതകർമ്മങ്ങൾ അല്ലെങ്കിൽ ജപയജ്ഞം ജ്ഞാനയജ്ഞം കർമ്മയജ്ഞം തുടങ്ങിയ പോസിറ്റീവ് റിസൾട്ട് ഉളവാക്കുന്ന കർമ്മങ്ങൾ സ്വാധ്യായം വൈദിക ചിന്താധാരകൾ പഠിക്കുവാനുള്ള യജ്ഞം തപഹ തപസ് ആർജവം സ്ട്രെയിറ്റ് ഫോർവേഡ്നെസ് സീത നേരെ ചലിക്കാൻ സാധിക്കുന്ന നേരെ ചിന്തിക്കാൻ സാധിക്കുന്ന വക്രബുദ്ധിയില്ലാത്ത അവസ്ഥ അഹിംസ സത്യം അക്രോധസ്ത്യാഗ ശാന്തിരപൈശുനം അഹിംസ സത്യം ക്രോധമില്ലായ്മ ത്യാഗ മനോഭാവം ശാന്തി അന്വേഷിച്ചുള്ള യാത്ര ശാന്തി അറിയുവാനുള്ള ശാന്തി അനുഭവിക്കുവാനുള്ള ആഗ്രഹം അതുപോലെ അപൈശുനം ക്രൂക്കറ്റ്നസ് ഇല്ലായ്മ വക്രത ഇല്ലായ്മ ദയാ ദയയുടെ അർത്ഥം നമുക്ക് എല്ലാവർക്കും അറിയാം ഭൂതേഷു ലോലുപ്ത്വം ജീവജാലങ്ങളോട് അനുകമ്പ മാർദ്ദവം soft word soft action soft കർമ്മം സോഫ്റ്റ് ചിന്ത ഹ്രീ രചാപലം ചപലതയില്ലായ്മ ഹ്രീ മോഡസ്റ്റി തന്മയത്വം ഭവ്യത ഇപ്രകാരമുള്ള ക്വാളിഫിക്കേഷൻസ് തേജ ക്ഷമാ ധൃതി ശൗചം അദ്രോഹോ നാതിമാനിതാഹ തേജസ് ക്ഷമ ധൃതി മംഗളകരമായ മാനസികാവസ്ഥ ശൗചം വൃത്തി സമ്പൂർണത അദ്രോഹം മറ്റുള്ളവരെ ദ്രോഹിക്കാനുള്ള മാനസികാവസ്ഥ ഇല്ലായ്മ മറ്റുള്ളവരെ സഹായിക്കാനുള്ള മാനസികാവസ്ഥ നാതിമാനിത ഓവർ അഭിമാനം അതല്ലെങ്കിൽ അഹംഭാവം ഞാൻ എന്ന ഭാവം തലക്കനം അതില്ലായ്മ ഭാവം